മഹാഭാഗവതത്തിലെ കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളും ഉദാഹരണങ്ങളും ഇവയെല്ലാം നിങ്ങൾ നിരന്തരം കേട്ടിട്ടുണ്ട് കേൾക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗവത കഥ ഞാൻ ആവർത്തിക്കുന്നതിൽ വലിയ അർത്ഥവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ സന്ദർഭത്തിൽ നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്ന ഒരു ധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഭാഗവതത്തെ ഭക്തിയിലൂടെ കാണുന്നു ഭാഗവതത്തെ ഭക്തിയിലൂടെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല ഭക്തിയിലൂടെ മാത്രം കാണുന്നത് ശരിയല്ല ഭാഗവതത്തിൽ യുക്തിയുണ്ട് ഭാഗവതത്തിൽ മറ്റ് പല തരത്തിലുള്ള മാനുഷിക വികാരങ്ങളെ വിലയിരുത്തുന്ന അനവധി സന്ദേശങ്ങളുണ്ട് മറ്റൊരർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ കടപ്പാടിൻ്റെ കരുണയുടെ ദയയുടെ സംതൃപ്തിയുടെ സന്തോഷത്തിൻ്റെ എല്ലാം ഉദാഹരണ സഹിതമായിട്ടുള്ള വികാരങ്ങളുടെ കഥകളുണ്ട് അതേപോലെ തന്നെ അതേ ഭാഗവതത്തിൽ വാശിയുടെ പകയുടെ ദേഷ്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ അസൂയയുടെ ഇതേപോലെയുള്ള നെഗറ്റീവുകളുമായി ബന്ധപ്പെട്ട കഥകളുമുണ്ട് ഈ കഥകളിലെല്ലാം നമുക്ക് നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യം കാണാൻ സാധിക്കും അത് ഭക്തിയല്ല മറിച്ച് ധർമ്മത്തിൻ്റെ സ്ഥാപനത്തിനായിക്കൊണ്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ ഈ ഭാഗവതം മുഴുവനും അതിനാണ് നമ്മുടെ പുരാണങ്ങൾ മുഴുവനും അതിനാണ് നമ്മളുടെ ഇതിഹാസങ്ങളും അതിനാണ് വേദത്തിൻ്റെ ലക്ഷ്യവും മാർഗവും അതാണ് ധർമ്മ സംസ്ഥാപനം അപ്പോൾ ആ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭാഗവതത്തിൻ്റെ ഓരോ കാര്യവും ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അസാധാരണമാം വിധം ഹിരണ്യകശിപ്പു അധർമ്മം പ്രവർത്തിച്ചതുകൊണ്ടല്ലേ നരസിംഹാവതാരം ഉണ്ടായത് ധാർമ്മികമായ ചിന്താധാരയുള്ള വ്യക്തിയാണെങ്കിൽ പോലും മഹാബലി തനിക്ക് അനുവദിച്ചു തന്ന പാതാളലോകവും കടന്ന് ആക്രമിച്ച് കയറി ജനലോകം മനുഷ്യലോകത്തിലേക്ക് കയറി അവിടെയും കീഴടക്കി ദേവലോകത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ധർമ്മബോധമുള്ള രാജാവായതുകൊണ്ട് അസുരകുലത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും മഹാബലിയെ വധിക്കാതെ ശാന്തമായ രക്തരഹിത വിപ്ലവത്തിലൂടെ മഹാബലിയെ സ്വന്തം സ്ഥാനത്തിലേക്ക് മാറ്റിയത് ആശുരീക ശക്തികൾക്കുള്ളത് ആശുരീക ലോകം മാനുഷിക ശക്തികൾക്കുള്ളത് മാനുഷിക ലോകം ദൈവീക ശക്തിയുള്ളവർക്കുള്ളത് ദേവലോകം വൺ തേർഡ് ആണ് മൂന്നും അതുകൊണ്ടാണ് നമ്മൾ മുപ്പത്തി മുക്കോടി ദേവന്മാർ മുപ്പത്തി മുക്കോടി അസുരന്മാർ മുപ്പത്തി മുക്കോടി മാനവന്മാർ വൺ തേർഡ് ഈച്ച് എന്ന് പറയുന്നത് അപ്പോൾ വാമനാവതാരം ഉണ്ടായതും നല്ല മനുഷ്യനാണെങ്കിൽ പോലും ധർമ്മിഷ്ഠനാണെങ്കിൽ പോലും അവൻ്റെ പരിധി ലംഘിച്ച് മുമ്പോട്ട് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഏതെടുത്ത് നോക്കുക സിദ്ധനാണ് വേദം എഴുതിയ വ്യക്തിയാണ് അസാമാന്യമാം വിധം തപശക്തിയുള്ള വ്യക്തിയല്ലേ ദുർവാസാവ് ഒന്ന് ശപിച്ചാൽ മനുഷ്യൻ പോലും വെണ്ണീറാകുമെന്നാണ് കഥയിൽ പറയുന്നത് ആ ദുർവാസാവിനെ ഒരു സാധാരണ ഭക്തനായ അംബരീഷൻ്റെ ശരീരത്തിൽ നിന്നോ കാലിൽ നിന്നോ കയ്യിൽ നിന്നോ പുറപ്പെട്ട ചക്രം അനുഭവിപ്പിച്ച ചക്രശ്വാസം എത്രയുണ്ടെന്ന് നോക്കുക ഇത് നമ്മളുടെ അനുഭവത്തിൽ ഉണ്ടാവേണ്ടതാണ് ദുർവാസാവാണ് അദ്ദേഹം വേദജ്ഞനാണ് പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്ത തെറ്റുകളെ ക്ഷമിക്കുകയല്ല ചെയ്തത് ശിക്ഷിക്കുക തന്നെയാണ് ചെയ്തത് മഹാബലിയെ ശിക്ഷിക്കുക ചെയ്തത് ഹിരണ്യകശിപുവിനെ ശിക്ഷിക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ തിന്മ ചെയ്ത ഓരോരുത്തരെയും ശിക്ഷിക്കുകയാണ് ചെയ്തത് നശിപ്പിക്കുകയാണ് ചിലരെ ചെയ്തത് ചിലരെ തിരുത്തിക്കുകയാണ് ചെയ്തത് നമ്മൾ അതൊന്നും പഠിക്കാതെ നമ്മൾ എന്തുകൊണ്ട് ഹിരണ്യകശിപ്പുവിനെ വധിച്ചു നരസിംഹമൂർത്തി എന്നുള്ളത് ചിന്തിക്കാതെ അന്ന് നല്ല ശർക്കര പാനകമുണ്ടാക്കി നമ്മൾ സുഖമായിട്ട് പോകുന്നു ഒരു തരത്തിൽ കുചേലനെ ശ്രീകൃഷ്ണൻ ശിക്ഷിച്ചതല്ലേ ചെയ്തത് യഥാർത്ഥത്തിൽ കുചേലനെ ശ്രീകൃഷ്ണൻ അനുമോദിച്ചത് അവസാനത്തിലാണ് എന്തുകൊണ്ട് കൃഷ്ണൻ കുചേലനെ നേരത്തെ തന്നെ ഈ ദാരിദ്ര്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സഹായിച്ചില്ല ഒരൊറ്റ കാരണമാണ് അവനവൻ്റെ സാമ്പത്തികമായ നിലവാരം അറിയാതെ ഇത്രയും അധികം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയ കുചേലനെ അതിൻ്റെ ദുഃഖവും വേദനയും അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ പിന്നീട് മാത്രം സംരക്ഷിച്ചത് അതിന് കാരണമുണ്ട് അവനവൻ ചെയ്ത തെറ്റ് തൻ്റെ പരിമിതികൾ അറിയാതെ ഇത്രയുമധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പാകത്തിന് വികാരാധീനനായിരുന്നു ലൈംഗിക വികാരാധീനനായിരുന്ന കുചേലനെ താൻ ചെയ്ത തെറ്റൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു ഇൻഡയറക്ട്ലി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് പോലും കുചേലനെ തുടക്കത്തിൽ തന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കാതിരുന്നത് അന്ത്യത്തിൽ തൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി കരഞ്ഞുകൊണ്ട് കാല് പിടിച്ച സമയത്ത് മാത്രം ഈ തിരുത്തൽ അല്ലെങ്കിൽ അനുഗ്രഹം അല്ലെങ്കിൽ സഹായം അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ബന്ധത്തിൻ്റെയും മഹത്വം പ്രാവർത്തികമാക്കി കൊടുത്തത് ഇതാണ് ഭാഗവതത്തിൽ നിന്ന് പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നമ്മൾ പലപ്പോഴും ശ്രീകൃഷ്ണനിൽ കാണുന്നതും അല്ലെങ്കിൽ വിവരിക്കുന്നതും കാളിയമർദ്ദനമാണ് മർദ്ദനമാണ് അതല്ലെങ്കിൽ നമ്മൾ വിവരിക്കുന്ന രാസക്രീഡയാണ് അതല്ലെങ്കിൽ ഉരലും വലിച്ചുകൊണ്ട് പോകുന്ന ശ്രീകൃഷ്ണനെയാണ് ഇതിനപ്പുറത്തൊരു ശ്രീകൃഷ്ണനില്ലേ ഭാഗവതത്തിൽ തന്നെ ജനിച്ച് വീണത് മുതൽക്ക് ശ്രീകൃഷ്ണൻ അധാർമിക ശക്തികളെ നശിപ്പിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് ശകടാസുരൻ കുറേ അസുരന്മാരുണ്ട് ശ്രീകൃഷ്ണൻ ചെറുപ്പത്തിലെ വധിച്ച അസുരന്മാർ ശ്രീകൃഷ്ണൻ ജനിച്ചത് പോലും ചിന്തിച്ചു നോക്കാം തൻ്റെ അമ്മയുടെ സഹോദരനായ കംസനെ ആശുരീക ശക്തിയുടെ മൂർത്തിമത് ഭാവമായ കംസനെ വധിക്കാനായിരുന്നു എന്തുകൊണ്ടത് ചെയ്തു ബന്ധുവാണ് അമ്മാവനാണ് ഇന്നത്തെ കാലത്തോ മറ്റോ ആണെങ്കിൽ മകനെയും മരുമകനെയും മരുമകളെയും ചേട്ടനെയും അച്ഛനെയും എം പിയും എം എൽ എയും ആക്കുന്ന ഇന്നത്തെ ലോകത്തിൽ അധർമ്മം ചെയ്ത സ്വന്തം അമ്മാവനെ വധിക്കാൻ ഒരു വിഷമവും കാണിക്കാതെ ഒരു ജന്മം ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചു കാരണം അധർമ്മത്തിൻ്റെ നാശമാണ് ധർമ്മത്തിൻ്റെ വളർച്ചയ്ക്ക് വളമാകേണ്ടത് ജനിച്ചത് മുതൽക്ക് ശ്രീകൃഷ്ണൻ ധർമ്മത്തെ സംരക്ഷിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഭാഗവതത്തിലൂടെ ശ്രദ്ധിക്കുന്നുണ്ടോ ആഘോഷിക്കുന്നുണ്ടോ പ്രാവർത്തികമാക്കുന്നുണ്ടോ ശകടാസുരനെ ശ്രീകൃഷ്ണൻ ചെറുപ്പത്തിൽ വധിച്ചു എന്തായിരുന്നു ശകടാസുരൻ ശ്രീകൃഷ്ണൻ ധർമ്മം സംസ്ഥാപനാർത്ഥായ വന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ നശിപ്പിച്ചതാണ് കാകാസുരനെയും ബകാസുരനെയും ശകടാസുരനെയും തൃണാസുരനെയും അതുപോലെ തന്നെ പല പല രൂപത്തിൽ വന്നിരിക്കുന്ന അസുരന്മാരെ വധിച്ച് ഓരോ സ്ഥലത്തും ശ്രീകൃഷ്ണൻ ചെയ്തത് ഈ അധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായ വ്യക്തികളുടെ വധമായിരുന്നു അല്ലെങ്കിൽ അവരുടെ മോക്ഷമായിരുന്നു പൂതനയ്ക്ക് ഉൾപ്പെടെ കൊടുത്തത് ഈ അധർമ്മത്തിൻ്റെ സംരക്ഷണമല്ലേ ഭാഗവതത്തിൽ നമ്മൾ പറയേണ്ടത് പലപ്പോഴും ഇതാണോ ഭാഗവതത്തിൽ നടക്കുന്നത് ഭാഗവത സത്രത്തിലും ഭാഗവത ജസ്റ്റ് ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു ഭാഗവതം കേൾക്കാൻ എത്ര പേരുണ്ട് അഞ്ഞൂറ് പേരോ മുന്നൂറ് പേരോ ഭാഗവത സപ്താഹം നടക്കുന്ന ക്ഷേത്രങ്ങളിലാണെങ്കിൽ പതിനഞ്ച് പേരോ ഇരുപത് പേരോ പന്ത്രണ്ടര മുതൽക്ക് ഒന്നര വരെയുള്ള അന്നദാനത്തിന് നാൽപ്പതിനായിരം പേരും മുപ്പത്തയ്യായിരം പേരുമാണ് ഉണ്ടാവുക ഇതാണോ ഭാഗവതം ഇതാണോ ഭാഗവത സത്രം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ ഭാഗവത സത്രത്തിൽ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാനായിട്ട് നോട്ടീസിൽ അടിച്ചിരിക്കുന്നത് എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാനാണ് ഇത് അത്രയും പേര് ഭാഗവതം കേൾക്കാൻ വരാറുണ്ടോ ഇങ്ങനെ ഭാഗവതം കേൾക്കാൻ വരാത്ത വ്യക്തികൾക്ക് ഹോട്ടലിൽ പോയാൽ മുപ്പത്തഞ്ച് രൂപ ഭക്ഷണത്തിന് കൊടുക്കേണ്ടി വരുന്നതിന് പകരം ഇവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു അന്നദാന മഹായജ്ഞം എന്ന വികൃതമായ ചിന്താധാര ഭാഗവതത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭാഗവതം കേൾക്കാനിരിക്കുന്നവർക്ക് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട മാനസികാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഈ ഭാഗവതം കേൾക്കാൻ വരുന്നവർക്ക് ചെറിയ ഭക്ഷണം ഇവിടെ സംവിധാനം ചെയ്യണമെന്ന് അത് ഭാഗവത യജ്ഞത്തിൻ്റെ ഭാഗമാണ് ഇത് ഈ തേക്കിൻകാട് മൈതാനിയുടെ ചുറ്റുമുള്ള ഈ ഭാഗവതമോ ഈശ്വര ചിന്തയോ സനാതന ധർമ്മമോ ആയിട്ട് ഒരു ബന്ധവുമില്ലാത്തവർ ഇവിടെ വന്ന് അതിഗംഭീരമായ സദ്യ കഴിച്ചു പോകുന്ന ആ ചിന്താധാര ഭാഗവതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കാം അത്ഭുതം തോന്നാറുണ്ട് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പലരും വന്ന് അമ്പലത്തിൽ പറയാറുണ്ട് സർ ഭാഗവത സപ്താഹം ഗംഭീരമായി സർ എത്ര പേര് കേൾക്കാനുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കാറില്ല അവർ തന്നെ പറയും പത്തിരുപത്തഞ്ച് പേരെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ എങ്കിലും നാൽപ്പത്തേഴ് പറ അരിയാണ് വെച്ചത് സാർ ഭാഗവതത്തിൻ്റെ വിജയം നമ്മൾ കൊണ്ടാടുന്നത് എത്ര പറ അരി വെച്ചു എന്നുള്ളതാണ് ഈ വിഷയം ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട് ഏതോ തരത്തിൽ വികൃതമായ ഭക്തിയും ആചാരങ്ങളും ഭാഗവതത്തിനകത്ത് കുമിഞ്ഞു കൂടിയിട്ട് അതാണ് ഭാഗവതം എന്ന് വരുത്തി തീർക്കാനും എത്ര ചാക്ക് അരി തീർന്നു എന്നും എത്ര പേര് ഭക്ഷണം കഴിച്ചു എന്നുള്ളത് മാത്രം ഭാഗവതത്തിൻ്റെ വിജയമായി മാറുമ്പോൾ ഗോപാലകൃഷ്ണന് ദുഃഖം തോന്നാറുണ്ട് ശ്രീകൃഷ്ണ സന്ദേശം ആര് സ്വീകരിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട് സർ അങ്ങനെയെല്ലാം അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ധർമ്മ സന്ദേശം പ്രചരിപ്പിക്കാനാണ് വന്നതെങ്കിൽ എന്ത് ധർമ്മമാണ് സാറിന് ഞങ്ങളോട് ഉപദേശിക്കാനുള്ളത് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത് ഉപദേശിക്കാനല്ല അഞ്ച് കാര്യം മാത്രമാണ് ഇന്ന് ഭാരതത്തിൽ സനാതനധർമ്മം അസാധാരണമാം വിധം നെഗറ്റീവുകളെ ആക്രോശങ്ങളെ ആക്രമങ്ങളെ അതുപോലെ അടിച്ചമർത്തലിനെ നശീകരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും രാഷ്ട്രീയക്കാരും യുക്തിവാദികളും അതേപോലെ സനാതനധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന് പറയുന്നവരും സനാതനധർമ്മത്തെ നശിപ്പിക്കുന്നു അതിനെതിരെ ശ്രീകൃഷ്ണൻ കാളിയനെ അടിച്ചമർത്തി ഒതുക്കേണ്ട സ്ഥലത്ത് ഒതുക്കിയ മാതിരി അതേപോലെ പൂതനയ്ക്ക് മോക്ഷണം കൊടുത്ത മോക്ഷം കൊടുത്ത മാതിരി അതേപോലെ തന്നെ ശകടാസുരനെ നിയന്ത്രിച്ച് വധിച്ച മാതിരി കംസനെ അമ്മാവനാണെങ്കിലും ആ കംസനെ ഇരുത്തേണ്ട സ്ഥലത്തിരുത്തിയ മാതിരി നമുക്കും അത് ചെയ്യാൻ സാധിക്കണം ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഈ അധർമ്മത്തിന് സനാതനധർമ്മത്തിൻ്റെ നശീകരണത്തിന് ഭാരതത്തിലെ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഘോരമായ ഹീനമായ അധാർമിക പ്രവൃത്തി ഓർമ്മിക്കുക ഒരു മുസ്ലിമിനോടും എനിക്ക് എതിർപ്പില്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തകരായിട്ട് ധാരാളം മുസ്ലിങ്ങളുണ്ട് ഒരു കാര്യം ഓർമ്മിക്കുക എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റുകളല്ല തീവ്രവാദികളല്ല പക്ഷെ എല്ലാ ടെററിസ്റ്റും തീവ്രവാദിയും മുസ്ലിമാണ് ഭാരതത്തിലെ ആസേതു ഹിമാചലം ഭാരതത്തിൻ്റെ അസ്ഥിരത ആഗ്രഹിക്കുന്നത് ഒരേ ഒരു മതത്തിലെ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഈ ഭൂരിഭാഗം ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളാണ് നല്ല മുസ്ലിങ്ങൾ പോലും ഒരു പക്ഷേ ടെററിസത്തിൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ അവർ ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്താണെങ്കിലും മധ്യപക്ഷത്തിലാണെങ്കിലും അവരുടെ തനി മതത്തിൻ്റെ ആ ആക്രമശക്തി കാണിക്കാറുണ്ട് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അതേപോലെ തന്നെ ഇറാനിലും ഇറാഖിലും എവിടെയും നോക്കാം സ്വസ്ഥത എന്ന് പറയുന്നത് ആ രാജ്യത്തിലുണ്ടോ അമേരിക്കയിൽ ബോംബിട്ട് തകർത്തത് ചൈനയിൽ പ്രശ്നം ഉണ്ടാക്കിയത് റഷ്യയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ലോകത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് രാജ്യങ്ങളിൽ ടെററിസം നട്ടു വളർത്തുന്നത് ഈ ഒരൊറ്റ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കീഴിലാണെന്നുള്ളത് മറക്കരുത് അതുതന്നെ ഭാരതത്തിൽ നടക്കുന്നു ഒരു ഒരു അമർനാഥ ക്ഷേത്രത്തിന് നാൽപ്പത് ഹെക്ടർ സ്ഥലം കൊടുത്തത് പരിണമിച്ചത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ പാർട്ടിയുടെയും എം പിമാർ പാർലമെൻറ്റിനകത്ത് നിന്ന് ഈ ആഗസ്റ്റ് പതിനഞ്ചിന് പച്ചക്കൊടി പാറി ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് പറയാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചത് ഒരു വലിയ സംസ്ഥാനത്തിൽ നിന്ന് നാൽപ്പത് ഹെക്ടർ സ്ഥലം കൊടുത്തതാണ് നമ്മുടെ കേരളത്തിൽ അസാധാരണമാം വിധം ടെററിസം വളർത്തുന്ന ബോംബ് കേന്ദ്രങ്ങളായിട്ടുണ്ട് ഈ മലപ്പുറം ജില്ല അടുത്ത പാകിസ്ഥാനായി മാറുന്നു കോഴിക്കോട് അതിനോട് ചേർത്ത് അടുത്ത കാലത്ത് പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കാണാനും കേൾക്കാനും ഭാഗ്യം കിട്ടി അദ്ദേഹം പറയാണ് കേരളത്തിൽ എവിടെ മെഡിസിനും എഞ്ചിനീയറിങ്ങിനും അതുപോലെ ബി ഫാമിനും ഡെൻറ്റിസ്ട്രിക്കും അഡ്മിഷൻ കിട്ടിയ മുസ്ലിങ്ങളും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കോഴിക്കോട് ലോ കോളേജിലേക്കും കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുമാണ് കേന്ദ്രീകരിക്കുന്നത് കാരണം മലപ്പുറവും കോഴിക്കോടും ഒരുമിച്ച് ചേർത്താൽ അടുത്ത പാകിസ്ഥാനും അല്ലെങ്കിൽ കാശ്മീരുമാക്കി മാറ്റാൻ സാധിക്കും ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും അയ്യായിരം രൂപ അയ്യായിരം പേർക്ക് മുസ്ലിം വനിതകൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തിട്ടും മുഹമ്മദ് കുട്ടിയുടെ പേരിൽ മുസ്ലിങ്ങളെ ചൈതന്യവത്താക്കാൻ ശ്രമിച്ചിട്ടും കേന്ദ്ര ഗവൺമെൻറ് മുപ്പത്തയ്യായിരം കോടി രൂപയുടെ ഫെല്ലോഷിപ്പ് മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടും അനർഹമായ സർവ്വതും കൊടുത്തിട്ടും ഇന്ത്യ അമേരിക്ക ന്യൂക്ലിയർ ഡീല് പോലും മുസ്ലിം ലീഗിൻ്റെ പെർമിഷനോടുകൂടി ചെയ്തിട്ടും അതെല്ലാം ചെയ്യുമ്പോഴും ഓർമ്മിക്കുക സ്വാതന്ത്ര്യം കിട്ടിയ അടുത്ത വർഷം നമ്മളുടെ അന്നത്തെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന് അറുപത് വർഷം കൊണ്ട് അവർ എന്തായി തീർന്നു എന്ന് നോക്കാം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനായാലും ഉറപ്പാണ് അവസാനം അവരെല്ലാം ഒരുമിച്ച് ചേരും ഇതേ പി ഡി പിയുടെ നേതാവ് എന്ന് പറയുന്ന വ്യക്തി ബോംബ് കേസിലെ പ്രതിയായി പത്തു വർഷം ജയിലിൽ കിടന്നപ്പോൾ എന്നിട്ട് അദ്ദേഹം വിളിച്ചു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സംപൂജ്യനായ ജസ്റ്റിസ് കൃഷ്ണയ്യർക്കും ആരാധ്യനായ വീരേന്ദ്രകുമാർക്കും സംപൂജ്യനായ യേശുദാസനും അതേപോലെ ഉള്ളവർക്കൊന്നും ഒരു വിഷമവും തോന്നിയില്ല പത്ത് വർഷം ജയിൽവാസം കിടന്നത് ഭാരതീയ സ്വാതന്ത്ര്യത്തിനല്ല എന്ന് ഓർമ്മിക്കുക അക്കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായിരുന്നു എന്ന് ദുഃഖത്തോടുകൂടി ഞാൻ ഓർക്കുക ഇതാണ് ഒരധർമ്മം ഭാരതത്തിൽ നടക്കുന്നത് രണ്ടാമത്തെ അധർമ്മം ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് എല്ലാ ക്രിസ്ത്യാനികളും മതം മാറ്റുന്നവരല്ല പക്ഷേ മതം മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ മുഴുവനും ക്രിസ്ത്യാനികളാണ് അത് സത്യമാണ് ഒറീസയിലായാലും ഭാരതത്തിലെമ്പാടും അസാധാരണമാം വിധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപതിൽ ഭാരതത്തിൽ വന്ന ബിഷപ്പ് പോപ്പ് പറഞ്ഞ മാതിരി ഒരു വരി നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഉപയോഗിച്ച് ഭാരതത്തെ ഭരിക്കുക നിങ്ങൾ ഭൂരിപക്ഷമായാൽ ഭൂരിപക്ഷത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഭാരതത്തെ ഭരിക്കുക ഒരു അറുന്നൂറ്റൻപത് വർഷം ഭാരതത്തെ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടും ഇരുന്നൂറ്റൻപത് വർഷം ഭാരതത്തെ ക്രിസ്ത്യാനികൾ ഭരിച്ചിട്ടും നമ്മൾ ഒരു പാഠവും പഠിച്ചില്ല അതാണ് ദുഃഖകരമായ വസ്തുത മദ്രാസിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഭാരതത്തിലെമ്പാടും നാൽപ്പതും അൻപതും ചീ ടി വി ചാനലുകളിലൂടെ പള്ളികളിലൂടെ അനാഥാലയങ്ങൾ എന്ന പേരിലൂടെ അതേപോലെ തന്നെ ആശുപത്രികളിലൂടെ വിദ്യാലയങ്ങളിലൂടെ ഭാരതീയ സംസ്കാരത്തെ അടിമുടി മാറ്റിക്കൊണ്ട് ഏതാണ്ട് പതിനാറായിരം കോടി രൂപ അല്ലെങ്കിൽ ഡോളർ പ്രതിവർഷം ഇവിടേക്ക് ഇറക്കി ഇവിടെ മതം മാറ്റുമ്പോൾ സനാതനധർമ്മത്തെ അടിമുടി നശിപ്പിക്കുകയാണ് എന്ന് മറക്കാതിരിക്കുക സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ഒരു ഹിന്ദു ക്രിസ്ത്യാനിയായാൽ ഹിന്ദുവിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞതല്ല ക്രിസ്ത്യാനിയുടെ എണ്ണം ഒന്ന് കൂടിയതല്ല പ്രശ്നം മറിച്ച് ഭാരതീയ സംസ്കാരത്തിനൊരു ശത്രു ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം ആലോചിച്ച് നോക്കുക കന്യാകുമാരി ജില്ലയിലെ അവസ്ഥ എന്ത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയറിലെ അവസ്ഥ എന്ത് ഈ നാഗാലാൻഡും മിസോറാമും ത്രിപുരയും ആസാമിലും ഇന്ന് കുമിഞ്ഞുകൂടുന്നത് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ക്രൈസ്തവർ മതം മാറ്റത്തിലൂടെ നടത്തുന്ന ക്രൂരമായ ക്രൂരമായ കർമ്മങ്ങളാണ് ഭാരതീയ സംസ്കൃതിയെ ഒരു പക്ഷേ കൽവിളക്കിലൂടെയും വിളക്കിലൂടെയും കൊടിമരത്തിലൂടെയും ക്രിസ്തു സഹസ്രനാമത്തിലൂടെയും ക്രിസ്തു ഭാഗവതത്തിലൂടെയും പ്രചരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ് ഉപരിപ്ലവമായി ഈ ആടിൻ്റെ തോലിട്ട ചെന്നായി എന്ന് ഭഗവാൻ ക്രിസ്തുദേവൻ പറഞ്ഞത് പ്രാവർത്തികമാക്കുന്ന ആട്ടിൻ തോലിട്ട് ചെന്നായ്ക്കളെ പോലെ നമ്മുടെ മുമ്പിൽ ലോഹയുമിട്ടും ലോഹ ഇടാതെയും വരുന്ന രണ്ടര മൂന്ന് ലക്ഷം ക്രിസ്ത്യൻ മിഷണറിമാർ ദേശികളും വിദേശികളും നമ്മളുടെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയും അവരെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെയും അനുവാദത്തോടു കൂടി ഭാരതത്തെ ക്രൈസ്തവവൽക്കരിക്കുന്നു രണ്ടായിരത്തി ഇരുപതാം ആണ്ട് ലോക ജനസംഖ്യയുടെ മുപ്പത്തിമൂന്ന് ശതമാനം ഇസ്ലാമാക്കി മാറ്റാൻ മുസ്ലിങ്ങൾ സമർ സമർ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളാക്കി മാറ്റാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നു ഭാരതമാണ് നിർഭാഗ്യവശാൽ ലോകത്തിലെല്ലായിടത്തും മതം മാറ്റത്തിന് നേതൃത്വം നൽകുന്നത് എന്ന ദുഃഖവുമുണ്ട് ഈ അധർമ്മത്തിനെതിരെ ശ്രീകൃഷ്ണൻ പറഞ്ഞ വരികൾ ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കാം സ്വന്തം ബന്ധുക്കളായിട്ടാണ് കൗരവരോടും ഭീഷ്മരോടും ദ്രോണരോടും അതുപോലെ തന്നെ കർണനോടും ശരിക്ക് എതിരിടാനായിട്ട് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് ധർമ്മപുത്രാദികളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് അപ്പുറത്തുള്ളവർ ബന്ധുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് അധർമ്മമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ഇനി മൂന്നാമതായിട്ട് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ യുക്തിവാദികളും ബുദ്ധിജീവികളും പുരോഗമനവാദികളും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളാണ് വെട്ടിപ്പിടിക്കുന്നതും അതേപോലെ ആശ്രമങ്ങളാണ് നശിപ്പിക്കുന്നതും ഒരൊറ്റ ക്രിസ്ത്യാനിയുടെ ആശ്രമമോ പള്ളിയോ ഇവർ തൊട്ടിട്ടില്ല ഒറ്റ മുസ്ലിമിൻ്റെ ഇവർ തൊട്ടിട്ടില്ല കാരണം അതെല്ലാം വോട്ട് ബാങ്കാണ് ഒരു കന്യാസ്ത്രീ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഒരു ഏതോ രീതിയിൽ ആത്മഹത്യ ചെയ്തു ഉടനെ അച്യുതാനന്ദൻ ഗവൺമെൻറ് രണ്ട് ലക്ഷം രൂപ കൊടുത്തു നൂറുകണക്കിന് ഹിന്ദുക്കൾ ഗതിയില്ലാതെ ആത്മഹത്യ ചെയ്ത് പത്ത് പൈസ പോലും കൊടുക്കാനില്ലാത്ത ഗവൺമെൻറ് പൂത്ത പൈസ വിദേശ പണമുള്ള ആ കന്യാസ്ത്രീക്ക് ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ രണ്ട് ലക്ഷം കൊടുത്തു ഇതിനു മുമ്പ് കെട്ടിടമിടിഞ്ഞു വീണ് വേറൊരു കന്യാസ്ത്രീ കോട്ടയത്ത് മരിച്ചു അവർക്കും കൊടുത്തു ഇതെന്താ കന്യാസ്ത്രീകളുടെ രാജ്യമാണോ ഇത് അച്ഛന്മാരുടെ രാജ്യമാണോ ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ചും എടുത്തു പറയുന്നു ഇടതുപക്ഷത്തിന് ഹിന്ദുക്കളെ അവഹേളിക്കലും അപകീർത്തിപ്പെടുത്തലും നിഷേധിക്കലും പുച്ഛിക്കലും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം ഈ യോഹന്നാനെയും ഈ ദിനകരനെയും ഇവിടുത്തെ എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും തൊട്ടിട്ടില്ല എന്താ കാരണം അത് തൊട്ടാൽ അറിയും പാവപ്പെട്ട സന്യാസിമാരുടെ ഏഴ് ആശ്രമങ്ങൾ കണ്ണൂരും കാസർഗോഡും നശിപ്പിച്ചു കാരണം ഹിന്ദു പ്രതികരിക്കില്ലെന്നറിയാം ഈ യുവാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെ വളർത്തി വലുതാക്കിയ തലതൊട്ടപ്പന്മാർ കുറച്ച് പ്രായമാകുമ്പോൾ പഴനിയിലേക്കും അതുപോലെ തന്നെ ചക്കുളത്ത് കാവിലേക്കും അതുപോലെ തന്നെ ആശ്രമത്തിലേക്കും പോകുന്നു നിങ്ങൾക്കും പോകേണ്ട ഗതികേട് വരുമ്പോൾ ഓർമ്മിക്കുക ചെയ്തു കൂട്ടിയ മഹാപാപത്തിൻ്റെ പരിണത ഫലം നിങ്ങൾ അനുഭവിക്കാതിരിക്കില്ല പല നേതാക്കന്മാരും മരിച്ചത് അല്ലെങ്കിൽ ചത്തത് അവർ ക്യാൻസർ വന്നും അതുപോലെ ഹീനമായിട്ടുള്ള രോഗങ്ങൾ വന്നുമാണ് ആ ഗതികേടിലേക്ക് മക്കളെ നിങ്ങൾ പോകരുത് നിങ്ങൾ തിന്മ ചെയ്യുന്നവനെ എതിർക്കുക നശിപ്പിക്കുകയോ എന്താ വേണമെന്ന് ചെയ്യുക നന്മ ചെയ്യുന്നവരെ തിരിച്ചറിയാതെ ഹിന്ദുവിൻ്റെ മെക്കെട്ട് കയറുമ്പോൾ ഓർമ്മിക്കുക ഈ ഗുരുവായൂരിലെ പണവും ചൊറ്റാനിക്കരയിലെ പണവും അതുപോലെ തന്നെ ഓരോ ക്ഷേത്രത്തിലെ പണവും കൈയിട്ട് വാരുന്നത് ഈ ഈശ്വര വിശ്വാസമില്ല രാഷ്ട്രീയക്കാരാണ് എന്ന് ഓർമ്മിക്കുക ഈ അധർമ്മത്തിനെതിരെ ശ്രീകൃഷ്ണൻ പറഞ്ഞ വരികൾ ഓർമ്മിക്കുക ഹസ്തിനപുരത്തിൽ അധർമ്മം നടമാടിയപ്പോഴും അസാധാരണമാം വിധം അധർമ്മ കുലങ്കുത്തി ഒഴിഞ്ഞപ്പോഴും ഒഴുകിയപ്പോഴും ശ്രീകൃഷ്ണൻ ചെയ്യാവുന്ന നന്മകളെല്ലാം ദൂതിലൂടെ ചെയ്തു യുദ്ധം ഒഴിവാക്കാൻ അസഹിഷ്ണുത ഒഴിവാക്കാൻ അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ഒരു അവതാരമായ കൃഷ്ണൻ അവിടെ ചെന്ന് കെഞ്ചി പറഞ്ഞു അധർമ്മത്തിൽ നിന്ന് പിന്മാറുക ഇന്നും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിക്കാരും ഈ അധർമ്മത്തിൽ നിന്ന് മാറിയിട്ടില്ല ഹിന്ദു ധർമ്മത്തിൻ്റെ സംരക്ഷകരെന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ മുതലെടുക്ക് നടത്തുന്നവരും ചെയ്യുന്നത് ഒരു ഇല്ലാത്ത പ്രവൃത്തിയാണ് എന്ന് ഓർമ്മിക്കുക ഈ അധർമ്മത്തിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ ആദ്യം പറഞ്ഞത് ഇസ്ലാമിൻ്റെ കൊടികുത്തി വായിച്ച രണ്ടാമത് പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ കൊടികുത്തി വാഴൽ മൂന്നാമത് പറഞ്ഞത് രാഷ്ട്രീയക്കാരുടെ നാലാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഹിന്ദുക്കളെക്കുറിച്ച് തന്നെ ഈ ഭാഗവതവും ഈ ശിവപുരാണ സമീക്ഷയും സ്കന്ദപുരാണ സമീക്ഷയും ഈ ക്ഷേത്രങ്ങളുടെ സ്വർണ്ണക്കൊടിമരവും അതുപോലെയുള്ളതുമെല്ലാം ആരാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം വേണമെന്ന് അതുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചെയ്യാറുണ്ടോ ഒരു ക്ഷേത്രം ധർമ്മത്തിൻ്റെ പഠന കേന്ദ്രമാകണം അവിടെ നമ്മൾ ഭക്തിയുടെ മാത്രം കേന്ദ്രമല്ല നിങ്ങൾക്കറിയാം പണ്ട് മുതൽക്ക് ക്ഷേത്രത്തിൽ ക്ഷേത്രീയ കലകളുണ്ട് ക്ഷേത്രീയ സാഹിത്യങ്ങളുണ്ട് ക്ഷേത്രീയ വാദ്യങ്ങളുണ്ട് ക്ഷേത്രീയ ആചാരങ്ങളുണ്ട് ക്ഷേത്രങ്ങളുടെ കീഴിൽ സ്കൂളുകളും മറ്റ് വിദ്യാലയങ്ങളുമുണ്ട് ക്ഷേത്രങ്ങളുടെ കീഴിൽ അനാഥാലയങ്ങളും ആശുപത്രികളുമുണ്ട് സനാതനധർമ്മം താത്വികമായും പ്രായോഗികമായും പഠിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങൾ മാറു മാറുന്നതിനു പകരം ഇന്ന് ആ ക്ഷേത്രങ്ങൾ ഒരു തരത്തിൽ ചില ക്ഷേത്രങ്ങളെങ്കിലും സിനിമാറ്റിക് ഡാൻസിൻ്റെയും ബാലേയുടെയും മിമിക്സ് പരേഡിൻ്റെയും അന്നദാനത്തിൻ്റെയും ആനക്കസർത്തിൻ്റെയും വെടിക്കെട്ടുകളുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നു ഈ ഭാരതീയ സംസ്കാരങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ക്ഷേത്രത്തിൽ വേണമെന്ന് ആലോചിച്ച് നോക്കാം സനാതന ധർമ്മത്തെക്കുറിച്ച് അറിയാവുന്നവർ എത്ര പേരുണ്ട് നമ്മൾ മറ്റുള്ളവരെ വിരൽ ചൂണ്ടുമ്പോൾ ഓർമ്മിക്കുക ഒരു വലിയ വിരൽ ചൂണ്ടുവിരൽ അങ്ങോട്ട് കാണിക്കുമ്പോൾ ഈ മൂന്ന് വിരൽ നമ്മളെ തന്നെ ചൂണ്ടുന്നു ഈ അൾട്രാ മോഡേൺ ശാസ്ത്രയുഗത്തിൽ സി ഡികളും ഡി വി ഡികളും വി സി ഡികളും കാസറ്റുകളും സുലഭമായി ലഭിക്കാവുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള മഹായജ്ഞത്തിൽ ക്രൈസ്തവർ കാണിക്കുന്ന ആ ആഭിമുഖ്യം പോലും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലുള്ള ഹിന്ദുക്കൾ കാണിക്കാറില്ല അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റിയത് നമ്മൾ ചില സങ്കുചിതമായ ആചാരങ്ങളിലൂടെ മാത്രം നിലനിൽക്കുന്നു ഞാൻ പലപ്പോഴും പറയാറുണ്ട് അമ്പലത്തിൽ സ്വർണ്ണ കൊടിമരം പ്രതിഷ്ഠിച്ച് നാൽപ്പത്തഞ്ച് കിലോ സ്വർണം അവിടെ കുത്തി നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ എന്തിനത് ചെയ്യുന്നു ഈശ്വരൻ പറഞ്ഞിട്ടുണ്ടോ സ്വർണ്ണ കൊടിമരം വേണം എനിക്കെന്ന് കൊടിമരം വേണം അത് നല്ല രീതിയിൽ ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള രീതിയിൽ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരിക്കലും കൃഷ്ണനോ ഒരു ഈശ്വരനോ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ ആഡംബരം വേണമെന്ന് പറഞ്ഞിട്ടില്ല വൃത്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരീര ശാരീരിക ശുദ്ധി ഉണ്ടാവണം മനസ്സ് ശുദ്ധമാകണം വാക്ക് ശുദ്ധമാകണം ആഹാരം ശുദ്ധമാകണം അതേപോലെ കർമ്മം ശുദ്ധമാവണം ഈ അഞ്ചെണ്ണം ശുദ്ധമാകുന്നതിന് പകരം ക്ഷേത്രങ്ങൾ ഇന്ന് ക്ഷേത്രങ്ങളെ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊന്നും നടക്കാത്ത അതൊന്നും നടത്താത്ത ഒരു കേന്ദ്രമായി മാറുമ്പോൾ സനാതനധർമ്മത്തിന് അപച്യുതി ഉണ്ടാകുന്നു നമ്മുടെ മക്കളെ നമ്മൾ നമ്മുടെ പൈതൃകം പഠിപ്പിക്കാറില്ല കാരണം നമുക്ക് തന്നെ ഇത് അറിഞ്ഞുകൂടാ ഈ നാടിൻ്റെ ഉജ്ജ്വലമായ വേദ സന്ദേശങ്ങൾ ഇതിഹാസ സന്ദേശങ്ങൾ പുരാണ സന്ദേശങ്ങൾ ദർശന സന്ദേശങ്ങൾ ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം ജ്യോതിഷമല്ല ഞാൻ പറയുന്നത് ജ്യോതിശാസ്ത്രം ലോകതന്ത്രം ആയുർവേദം യോഗ ഭഗവത്ഗീത വേദഗണിതം സസ്യാഹാരം ഈ നാടിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളുടെ ഓരോ തന്തുക്കളും ലോക ജനത രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുമ്പോൾ ഭാരതത്തിലെ സംഗീതവും നൃത്തവും നൃത്യങ്ങളും ലോകജനത രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ ആയുർവേദവും യോഗയും പ്രാണായാമവും ആർട്ട് ഓഫ് ലിവിങ്ങും ലോകം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ ഓർമ്മിക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് പഠിക്കാനും പഠിപ്പിക്കാനും ഉപയോഗിക്കാത്ത താക്കോല് തുരുമ്പ് പിടിക്കും ഉപയോഗിക്കാത്ത വീട് മാറാല്ല പിടിക്കും അതുപോലെ അയവിറക്കാത്ത ഏത് അറിവും ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെടും അതുകൊണ്ട് ഓർമ്മിക്കുക നമ്മളുടെ അറിവ് പഠിക്കുന്നതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചപ്പോൾ നമുക്ക് സംഭവിച്ചത് സത്യം വധ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ സത്യം പറയണം ആ സത്യം പറയണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് നമുക്ക് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളില്ല ധർമ്മം ചര ധാർമ്മിക മൂല്യങ്ങളിലൂടെ സഞ്ചരിക്കണമെന്ന് പറയാൻ നമുക്ക് ധാർമ്മിക മൂല്യങ്ങൾ അറിഞ്ഞുകൂടാ സ്വാധ്യായാൻ മാ പ്രമദ നിരന്തരം പൈതൃകം പഠിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക എന്ന് ഉപദേശിച്ചു കൊടുക്കാൻ ആരുമില്ല സത്യാന്ന പ്രമതിതവ്യം സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ധർമാന്ന പ്രമതിതവ്യം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതിൽ നിന്നും വ്യതിചലിക്കരുത് കുശലാന്ന പ്രമതിതവ്യം നന്മ നിറഞ്ഞ സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് അതുപോലെ തന്നെ ധർമ്മ ഭൂത്യ പ്രമതിതവ്യം സുഖസമൃദ്ധമായ ജീവിതം നയിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത് മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥിദേവോഭവ രാഷ്ട്രദേവോഭവ അഞ്ചിൻ്റെയും അർത്ഥം നിങ്ങൾക്കറിയാം ഈ സന്ദേശങ്ങൾ നമ്മൾ മറന്നുപോയി നമ്മുടെ പഴഞ്ചൊല്ലുകൾ നമ്മൾ മറന്നുപോയി നമ്മുടെ കടങ്കഥകൾ നമ്മൾ മറന്നുപോയി മക്കൾക്ക് കഥകളിലൂടെ അറിവ് കൊടുക്കുന്ന സന്ദേശം മറന്നുപോയി മൂല്യച്യുതി സംഭവിക്കുന്നു എന്ന് വാവിട്ട് കരയുമ്പോഴും നമുക്ക് മറന്നുപോയി മൂല്യം എന്താണെന്ന് പഠിക്കാൻ ഇന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നത് മാത്രം മൂല്യമാവുന്നു എന്തെല്ലാമോ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ഓർമ്മിക്കുക ക്രിസ്ത്യാനിയും മുസ്ലിമും ആത്മഹത്യ ചെയ്താലും സൗദി അറേബ്യയിലും ദുബായിലും കൊലക്കുറ്റം ചെയ്താലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവർക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരാനും അവരെ സംരക്ഷിക്കാനും ഉണ്ടാവും ഹിന്ദു ആത്മഹത്യ ചെയ്താലും ഹിന്ദു കുറ്റം ചെയ്താലും ഹിന്ദു രാജ്യത്തിന് വേണ്ടി മരിച്ചാലും ആരും ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല എന്ന് ഓർമ്മിക്കുക മതേതരത്വം പ്രസംഗിക്കുന്ന ഒരു കാർഗോടകനും ഒരു കാളിയനും ഹിന്ദുധർമ്മത്തെ സംരക്ഷിക്കാനുണ്ടാവില്ല എൺപത്തിരണ്ട് ശതമാനം വരുന്ന ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് ജയിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഹിന്ദുവിന് എന്തു സംഭവിക്കാലും തിരിഞ്ഞു നോക്കാതിരിക്കാൻ കാരണം ഹിന്ദുവിന് ധർമ്മബോധം ഇന്നില്ല ക്രിസ്ത്യാനിക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വികൃതമായ ധർമ്മബോധമെങ്കിലുമുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന അവനവൻ്റെ മതത്തിലെ മാത്രം സംരക്ഷിക്കാനും മറ്റു മതങ്ങളെ ഏതുവിധത്തിലും കൊന്നു നശിപ്പിക്കാനും പറയുന്ന വികൃതമായ ധർമ്മബോധം അവർക്കുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച സനാതന ധർമ്മബോധം കൊടുക്കാൻ ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് സാധിച്ചില്ലെങ്കിൽ മക്കൾക്ക് ധർമ്മബോധമില്ലെങ്കിൽ ഭാവിയിൽ ഭാരതം എന്ന രാഷ്ട്രം ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് വളർന്നൊരു രാഷ്ട്രം സ്വതന്ത്രമായി ഇന്ന് നെഗറ്റീവിലേക്ക് പോകുന്നു ഇന്ന് ഭാരതീയന് ഒരു ഐഡിയൽ മോഡൽ എന്ന് പറയാൻ ഒരു വ്യക്തിയുമില്ല നമ്മളെല്ലാം മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും എല്ലാം ആരാധിച്ചവരാണ് മഹാത്മാ എന്ന് പറഞ്ഞിരുന്നു പണ്ഡിറ്റ്ജി എന്ന് പറഞ്ഞിരുന്നു ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിൽ അവസാനത്തെ പേജിലൊരു വാർത്ത കണ്ടു മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ ഭാര്യയും നമ്മുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള പ്രേമത്തെക്കുറിച്ച് ഒരു പുതിയ സിനിമ വരുന്നു എന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ ഗതികേടിൻ്റെ പരമകാഷ്ടയാണത് ആദ്യത്തെ പ്രേമം അത് രണ്ടാമത്തെ പ്രേമം അദ്ദേഹത്തിൻ്റെ മകളിൻ്റേത് മൂന്നാമത്തെ പ്രേമം മകളുടെ മകൻ്റേത് ഇനിയൊരു പ്രേമവും വരുന്നു അടുത്ത പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആളുടെ ആരെയും എതിർത്തതല്ല ആരെയും പുച്ഛിച്ചതല്ല ആരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നതല്ല ഒരു രാഷ്ട്രം അനുഭവിക്കേണ്ടി വരുന്ന ഗതികേടിൻ്റെ പരമകാഷ്ടയെക്കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എൻ്റെ മുമ്പിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊന്ന് അധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഈ ഭാഗവതത്തിൻ്റെ സമകാലീന പ്രസക്തി എന്ന വിഷയത്തിൽ ഇത് ഉൾപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് തീർന്നില്ല അഞ്ച് കാര്യങ്ങളെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടായി അഞ്ചാമത്തെ കാര്യം ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ സംസ്കാരത്തിൻ്റെ അടിക്കല്ലുകളാണ് നാരായ വേരുകളാണ് ആ നാരായ വേരുകളെ കൈകാര്യം ചെയ്യുന്നവരാണ് ക്ഷേത്രത്തിൻ്റെ പൂജാരിമാരും തന്ത്രിമാരും വിനയപുരസ്സരം എൻ്റെ മുമ്പിൽ ധാരാളം നമ്പൂതിരിമാരുണ്ട് ഗോപാലകൃഷ്ണനോട് ക്ഷമിക്കുക പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം പറയുകയാണ് നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്താൻ ഗോപാലകൃഷ്ണന് ജഗതീശ്വരൻ ഭാഗ്യം നൽകി എല്ലാ ക്ഷേത്രത്തിൽ പോകുമ്പോഴും കേൾക്കാറുണ്ട് സർ ഒന്ന് പുനഃപ്രതിഷ്ഠ നടത്തണമെന്നുണ്ട് ക്ഷേത്രം നവീകരിക്കണമെന്നുണ്ട് തന്ത്രി പറയുന്ന ദക്ഷിണ മൂന്ന് പോയിൻറ്റ് എട്ട് ലക്ഷമാണ് അഞ്ച് ലക്ഷമാണ് എട്ട് ലക്ഷമാണ് ഇത് കൊടുക്കാൻ സാധിക്കില്ല സർ ഒന്നര ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അമ്പലം റിനോവേറ്റ് ചെയ്തത് തന്ത്രിക്ക് ദക്ഷിണ മൂന്നരയും നാല് ലക്ഷവും വിനയാന്വിതനായി എൻ്റെ മുമ്പിൽ ഭാഗവത സത്രത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഇരിക്കുന്ന തന്ത്രിമാരോട് ഞാൻ കൈകുപ്പിക്കൊണ്ട് പറയുന്നു യഥാർത്ഥത്തിൽ യേശുദാസനെ അമ്പലത്തിനകത്തേക്ക് കയറ്റുമ്പോഴല്ല പുണ്യാഹം തളിക്കേണ്ടത് മറിച്ച് ബാക്കിയുള്ളത് നിങ്ങൾ പൂരിപ്പിക്കുക ഞാൻ പറയുന്നില്ല ക്ഷേത്രത്തിലെ ദേവപ്രശ്നം വെക്കുന്നവരും തന്ത്രിമാരും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് കമ്മീഷൻ ബേസിസിൽ ഓർമ്മിക്കുക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് ഒരു ക്ഷേത്രമുണ്ട് ഒരു തന്ത്രിയെയും അവിടെ വിളിച്ചില്ല തമിഴ്നാട്ടിൽ നിന്ന് വേദമറിയാവുന്നവരെ വിളിച്ചു വരുത്തി ഭംഗിയായിട്ട് പുനഃപ്രതിഷ്ഠയാണ് ചെയ്തത് പാലക്കാടിൽ അഞ്ചുമൂർത്തി ക്ഷേത്രവും അവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട അഞ്ച് ശ്രീകോവിൽ പൂർണ്ണമായിട്ടും സോമസുന്ദരം മാഷുടെയും ശങ്കരനാരായണൻ്റെയും മനോ മായി മനോഹറിൻ്റെയും നേതൃത്വത്തിൽ അങ്ങനെ കുറേ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സാധാരണക്കാരാണ് അത് മുഴുവനും റിനോവേറ്റ് ചെയ്തത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് റിനോവേറ്റ് ചെയ്ത അഞ്ച് ശ്രീകോവിൽ അതിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് കുംഭമേ കുംഭ അഭിഷേകം നടത്താൻ അവിടുത്തെ തന്ത്രി പറഞ്ഞത് മൂന്ന് പോയിൻ്റ് എട്ട് ലക്ഷമാണ് ഏതായാലും ആ തന്ത്രിയെ അമ്പലത്തിനകത്തേക്ക് കയറ്റരുതെന്ന് തീരുമാനിച്ചോ അതിഗംഭീരായിട്ട് ചിദംബരത്ത് നിന്ന് മൂന്ന് വേദമറിയാവുന്ന പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി കുംഭാഭിഷേകം നടത്തി ഒന്നും സംഭവിച്ചില്ല ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമായ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ ക്ഷേത്രങ്ങളിൽ ഹെഡ്ലോഡ് വർക്കേഴ്സിനേക്കാൾ നിങ്ങൾ താഴരുത് നമ്പൂതിരിമാരിൽ ചിലരെ ഞാൻ നിങ്ങളോട് പറയാണ് തന്ത്രം മന്ത്രം യന്ത്രം മനുഷ്യ നന്മയ്ക്കാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ട ദക്ഷിണ വേണം പാലക്കാട് ഒരു ക്ഷേത്രത്തിൽ തന്ത്രി എഴുതിയത് നാന്നൂറ് ഡബിളാണ് ഞാൻ വേദനയോടുകൂടി പറയട്ടെ ആ മനുഷ്യനെ ജീവനോടെ കത്തിക്കാൻ നൂറ് ഡബിൾ മതി ബാക്കി മുന്നൂറ് എന്തിനാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു ഇവർ ശ്രീകോവിലിനകത്ത് കയറിയാൽ ആ ശ്രീകോവിലിൽ ഈശ്വര ചൈതന്യം ഉണ്ടാവില്ല എറണാകുളത്ത് എളമക്കരയിൽ ഒരു കൊടിമരം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞ് ആ കൊടിമരം മുറിച്ച് താഴത്തേക്ക് ഇറക്കുമ്പോൾ അവിടുത്തെ തന്ത്രി പറഞ്ഞു ഈ കൊടിമരത്തിലുള്ള ഈ ചെമ്പ് പറകൾ ഇരുപത്തെട്ടും എനിക്ക് എഴുതി തരാമെന്ന് മുദ്രപത്രത്തിൽ എഴുതി തന്നാലേ ഞാൻ ഈ കൊടിമരം മുറിക്കാൻ അനുവദിക്കുള്ളൂ എന്ന് ഒരു കാര്യം ഉറപ്പാണ് ഈ ഈ റഷ്യയിലും മറ്റു പല സ്ഥലത്തും അവിടുത്തെ ഈസം സ്ഥാപിച്ചവൻ്റെ പ്രതിമകൾ ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ മാതിരി ക്ഷേത്രങ്ങൾക്കകത്ത് നിന്ന് തന്ത്രിമാരെ വലിച്ചെറിയുന്ന ഒരു കാലം വരുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ കാരണക്കാരാവും ആ കാര്യം ഞങ്ങൾ ചെയ്തേ തീ അടങ്ങുള്ളൂ കാരണം ഈ നമ്പൂതിരിമാർ ചെയ്യുന്ന ചിലർ വീണ്ടും ഞാൻ പറയുന്നു ആക്രമം അക്രമം വെച്ചു പൊറിപ്പിക്കാൻ സാധ്യമല്ല മാർക്സിസ്റ്റ് യുവജന സംഘടനകൾ ചെയ്യുന്നതിന് തത്തുല്യമായിട്ടുള്ളത് ഇവിടെ ചെയ്യുന്നുണ്ട് അതേപോലെ ഈ അധർമ്മത്തിനെതിരെ അമ്മാവനാണെങ്കിൽ പോലും തേജോവധം ചെയ്ത് മാനസികമായിട്ട് കൃത്യമായിട്ട് വധിക്കുമെന്ന് ബോധ്യപ്പെടുത്തി വധിച്ച ആ ശ്രീകൃഷ്ണൻ്റെ ചൈതന്യധാര ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നവരും ഓർമ്മിക്കുക ഈ കേരളത്തിന് ആവശ്യമായ സർവ്വവിധത്തിലുള്ള സാധനങ്ങളും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് എല്ലാ തൊഴിലാളികളും അരിയും പച്ചക്കറിയും സർവ്വതും തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജ നടത്താനുള്ള വേദ പണ്ഡിതന്മാർ ആത്മാർത്ഥതയുള്ളവർ വെളുത്ത പൂണൂലുള്ളവർ മുറുക്കാത്തവർ കാൽമുട്ടു വരെ വസ്ത്രമെടുത്ത വൃത്തിയുള്ള ചൈതന്യമുള്ളവരെ തമിഴ്നാട്ടിൽ നിന്ന് വരുത്താൻ വലിയ വിഷമമൊന്നുമില്ല അത് ചെയ്യാൻ മുൻകൈ എടുക്കുമെന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം അതില്ലെങ്കിൽ ഈ ചെറിയ യുവാക്കൾ പത്തും ഇരുപതും രൂപയും ശേഖരിച്ച് ക്ഷേത്രങ്ങളെ നവീകരിച്ച് അത് ഒരു ലക്ഷം രൂപ കൊണ്ട് ഭംഗിയാക്കി നവീകരിച്ച് അതിന് ഇത്രയും വലിയ ഒരു തുക കൊടുത്ത് അവിടെ പുനഃപ്രതിഷ്ഠ നടത്തിക്കാൻ ഈ ദേവപ്രശ്നം എന്ന പ്രശ്നക്കാരൻ്റെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് കൈയിട്ട് വാരാനുള്ള ചില ക്ഷേത്ര ഭാരവാഹികളുടെയും അതുപോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും പ്രവർത്തനങ്ങൾക്കെതിരെ നിൽക്കുന്നതാണ് ശ്രീകൃഷ്ണൻ കാണിച്ചു തന്ന ധർമ്മബോധം ആ ധർമ്മബോധം നമുക്കുണ്ടാവണം മാത്രമല്ല സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നു എന്നു പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയവർ പലപ്പോഴും അഹങ്കാരത്തിൻ്റെയും റൗഡീശത്തിൻ്റെയും മൂർത്തിമത് ഭാവമാകുമ്പോൾ ഓർമ്മിക്കുക നമ്മൾ ചെയ്യുന്ന മഹാഭാവം സാധുക്കളായ ഹിന്ദുക്കളുടെ മതപരിവർത്തനത്തിലാണ് ചെന്നെത്തുന്നത് എന്നോർമ്മിക്കുക അതേപോലെ തന്നെ ഹിന്ദുവിന് ലഭിക്കാനുള്ളത് എണ്ണം പറഞ്ഞ് അക്കമിട്ട് വാങ്ങിക്കാനുള്ള കർമ്മമണ്ഡലത്തിൽ ഈ എൻ എസ് എസും എസ് എൻ ഡി പിയും ബാക്കി എല്ലാ ഹിന്ദു സഭകളും ഒരുമിച്ച് നിന്നില്ലെങ്കിൽ സനാതനധർമ്മത്തിൽ ഇന്ന് കേരളത്തിൽ നാൽപ്പത്തി രണ്ട് ശതമാനമേ ഉള്ളൂ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വാശി പിടിച്ച് ഹിന്ദുവിനെ നശിപ്പിക്കാനും അതുപോലെ മാർക്സിസ്റ്റുകാരും യുക്തിവാദികളും രാഷ്ട്രീയക്കാരും ഹിന്ദുക്കളെ നശിപ്പിക്കാനായിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങിയപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ശ്രീകൃഷ്ണൻ്റെ സന്ദേശം തസ്മാത് ഉത്തിഷ്ട കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ അതുകൊണ്ട് ഹേ കുന്തിപുത്ര യുദ്ധം ചെയ്യാൻ രണ്ടും കൽപ്പിച്ച് ഉണർന്നാലും എഴുന്നേറ്റാലും ഈ സന്ദേശം ഭാഗവതത്തിലുള്ള സന്ദേശമാണ് ഭാഗവതത്തിൻ്റെ സന്ദേശമാണ് ഗാന്ധാരിയോട് കൃഷ്ണൻ പറഞ്ഞു അമ്മേ അമ്മ ആവശ്യമില്ലാതെ കണ്ണുകെട്ടി നടന്നു അതുകൊണ്ട് മക്കൾക്ക് അധർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവമാകേണ്ടി വന്നു അമ്മ സംരക്ഷിക്കാത്തത് കൊണ്ട് കൗരവര് ദു എന്ന പേരിൽ ആരംഭിക്കേണ്ടി വന്നു ദുശാസനന്മാരും ദുര്യോധനന്മാരും ദുർഗുണന്മാരുമായി തീർന്നു ഭർത്താവില്ലെങ്കിൽ പോലും ധർമ്മബോധമുള്ള കുന്തിയുടെ കീഴിൽ വർന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ പാണ്ഡവർക്ക് ധർമ്മബോധമുണ്ടായി ആ സാമദാന ഭേദദണ്ഡമെന്ന ശ്രീകൃഷ്ണൻ്റെ വരികൾ ധർമ്മത്തെക്കുറിച്ച് ഉപദേശിക്കണമെന്ന് ധർമ്മപുത്രർ പറഞ്ഞപ്പോൾ ഭീഷ്മരുടെ അടുത്തേക്ക് ചെന്ന ആ ഉജ്ജ്വലമായ ശ്രീകൃഷ്ണൻ ഭീഷ്മരെയും ദ്രോണരെയും വധിക്കാൻ അർജുന അർജുനന് സാധിക്കില്ലെന്ന് വന്നപ്പോൾ ശത്രുപാളയത്ത് ചെന്ന് നിങ്ങളെ വധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ച ഒരു ശ്രീകൃഷ്ണനുണ്ട് സാമദാന ഭേദദണ്ഡത്തിൻ്റെ ശ്രീകൃഷ്ണൻ ഉപയോഗിക്കേണ്ട എല്ലാ പന്താവുകളും ദേശവും കാലവും നോക്കി ഉപയോഗിക്കാൻ പറഞ്ഞ ആ ശ്രീകൃഷ്ണൻ എല്ലാവരെയും സ്നേഹിച്ചപ്പോഴും സ്നേഹം പെർമനൻ്റ് അല്ല എന്ന് ബോധ്യപ്പെടുത്തിയ ശ്രീകൃഷ്ണൻ അതേപോലെ അറ്റാച്ച്മെൻറ്റ് പെർമനൻ്റ് അല്ലെന്ന് ബോധ്യപ്പെടുത്തിയ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലെ ഏത് വരി വായിക്കുമ്പോഴും പലപ്പോഴും വായിക്കുന്നവർ കരയാറുണ്ട് എനിക്ക് സംശയം തോന്നുന്നുണ്ട് ആ കണ്ണുനീര് ശരിയായിട്ടുള്ള സംശയമാണോ ശരിയായിട്ടുള്ള കണ്ണുനീരാണോ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ കരയാനായിട്ടൊന്നുമില്ല ശ്രീകൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് തൻ്റെ രഥത്തിൽ ആണുങ്ങളെപ്പോലെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു കാളിയൻ എന്ന സർപ്പത്തിൻ്റെ വിഷം ചീറ്റേണ്ടത് ഒരു പക്ഷേ കാളിയൻ അവിടെ ഉണ്ട് യമുനയിൽ എന്ന് ഓർമ്മിപ്പിക്കേണ്ടത് യമുനാ നദിയുടെ സംരക്ഷണത്തിന് ആവശ്യമാണ് അതുകൊണ്ട് ആ കാളിയനെ നിലനിർത്തി വധിക്കാതെ മറ്റൊരിടത്തേക്ക് പോകാൻ പറഞ്ഞ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതം ഭക്തിയുടെ ജീവിതമല്ല മക്കളെ ശ്രീകൃഷ്ണൻ്റെ ജീവിതം ധർമ്മ സംരക്ഷണത്തിൻ്റെ ജീവിതമാണ് ശ്രീകൃഷ്ണൻ ജനിച്ചതും ശ്രീകൃഷ്ണൻ അന്ത്യത്തിൽ ലോകം വിട്ടുപോയതും എല്ലാം ധർമ്മ സംരക്ഷണത്തിനാണ് ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഭാഗവത സത്രത്തിൽ വന്നിരിക്കുന്നവർ കർമ്മമണ്ഡലത്തിൽ നിരന്തരമായിട്ട് യജ്ഞം പോലെ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓരോ മുസ്ലിമിനെയും ഭാരതീയ പൈതൃകം പഠിപ്പിക്കണം അവരെ ക്ഷേത്രങ്ങളിലേക്ക് വരുത്തണം അവരിലുള്ള ടെററിസം ഇല്ലാതെയാക്കണം ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തണം ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും നിങ്ങളെ പറ്റിക്കുകയാണെന്ന് ഓരോ ക്രിസ്ത്യാനിയും ഇന്ന് അസാധാരണമാം വിധം ഭാരതീയ പൈതൃകം കേൾക്കാനും പഠിക്കാനും സന്നദ്ധരാണ് കുറേ മുസ്ലിങ്ങൾ സന്നദ്ധരാണ് അതേപോലെ ക്രിസ്ത്യാനികൾക്ക് ഈ പൈതൃകം പഠിപ്പിക്കണം മതം മാറിപ്പോയ ഓരോ ക്രിസ്ത്യാനിയെയും തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രതിജ്ഞാബദ്ധമായ ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കണം പള്ളിയിലച്ഛന്മാർ ഉൾപ്പെടെ സകലരെയും അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യണം ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളായി മാറുമ്പോൾ നമുക്ക് ദുഃഖം തോന്നാറുണ്ട് ക്രിസ്ത്യാനികൾ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറാണോ അവരെ അത് ഏത് ഹിന്ദു ഐക്യവേദിയും ഏത് വിശ്വ ഹിന്ദു പരിഷത്തും ഏത് ആർ എസ് എസും ഏത് സംഘടനയായാലും അവരോട് ഞാൻ പറയുന്നു സകലരെയും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുക ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ ക്ഷേത്ര കർമ്മത്തിന് കണക്ക് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിക്കുന്നവരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ ഓർമ്മിക്കുക മാർക്സിസ്റ്റുകാരെക്കുറിച്ചും യുക്തിവാദികളെക്കുറിച്ചും ബുദ്ധിജീവികളെക്കുറിച്ചും എടുത്ത് ധർമ്മ സംരക്ഷണത്തിന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരിൽ ആത്മാർത്ഥതയുള്ളവരുണ്ട് സത്യസന്ധന്മാരുണ്ട് നിറഞ്ഞ രീതിയിൽ യജ്ഞം ചെയ്യുന്നവരുണ്ട് അവർക്ക് സനാതനധർമ്മം കേൾക്കാൻ സമയം കിട്ടിയിട്ടില്ല അവരെ അനുവദിച്ചിട്ടില്ല അതൊന്ന് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്കറിയാം മറ്റേതൊരു ഹിന്ദു സംഘടനയെക്കാളും ഹിന്ദുക്കളെക്കാളും മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ ഈ സനാതനധർമ്മ സംരക്ഷണത്തിന് മുമ്പോട്ട് വരാതിരിക്കില്ല എത്രയോ ചാനലുണ്ട് കൈരളി ചാനലിൽ വരുന്ന ഓരോന്നും ചിന്തിച്ചു നോക്കുക വാർത്തയൊഴിച്ച് അതിലുള്ള മിമിക്രി ഒഴിച്ച് ബാക്കി ഏതും ഭാരതീയ പൈതൃകത്തിൻ്റെ അഗാധ തലത്തിൽ ചെല്ലുന്ന സംഗീതവും നൃത്തവും വാദ്യങ്ങളും ഫോക്ക് ഡാൻസും അതുപോലെ തന്നെ നമ്മളുടെ സാംസ്കാരിക മൂല്യങ്ങൾ ഇത്രയും അധികം വരുന്നൊരു ചാനൽ കൈരളി ചാനൽ പോലെ മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത് അതേപോലെ നോർത്ത് കേരളയിൽ കണ്ണൂരിലും കാസർഗോഡിലും അതുപോലെ കോഴിക്കോടും എത്രയോ ആശ്രമങ്ങൾ എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും ഈ ആൾദൈവങ്ങളുടെ പേരിൽ നശിപ്പിച്ചു പക്ഷേ എത്രയോ ക്ഷേത്രങ്ങൾ ഈ മാർക്സിസ്റ്റുകാർ രക്ഷാധികാരികളായി പുനർനിർമ്മിക്കുന്നത് അവിടെ ചെന്ന് പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും അവർ ഒരു പക്ഷേ അവരിൽ ചിലർ മുടിയനായ പുത്രന്മാരായിരിക്കും എങ്കിലും അവരെ നല്ല ഹരിശ്ചന്ദ്രന്മാരാക്കാനും നന്മ നിറഞ്ഞ ഷിബി ചക്രവർത്തിമാരാക്കാനും അവരുടെ ധർമ്മബോധം വളർത്താനും സാധിച്ചാൽ ഇ എം എസ് പഴനിയിൽ ചെന്ന് മൂന്ന് പ്രദക്ഷിണം വെച്ച് വേദമന്ത്രം ചൊല്ലിയതുപോലെ അവരെ മാറ്റാം തിരുനെല്ലിയിൽ ചെന്ന് പിതൃകർമ്മം നടത്തുന്ന ആ ഇ എം എസ് ആക്കി നമുക്കവരെ മാറ്റാം ചക്കുളത്തുകാവ് മുതൽക്ക് എല്ലാ അമ്പലത്തിൽ ചെല്ലുന്ന കെ ആർ ഗൗരിയാക്കി നമുക്കവരെ മാറ്റാം ശ്രീകൃഷ്ണ ഭക്തനും ഹരിശ്രീ ഗണപതയേനുമായി എന്നെഴുതിയ അച്യുതാനന്ദന്മാരിലെ നല്ലവരാക്കി നമുക്കവരെ മാറ്റാൻ സാധിക്കും ആ സനാതന ധർമ്മബോധം അവർക്ക് നമുക്ക് കൊടുക്കാം അവരെയും നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാം അതേപോലെ ഞാൻ നാലാമത് പറഞ്ഞ പോയിൻറ്റിന് കോംപ്ലിമെൻ്ററി ആയിട്ട് പറയുന്നു നമ്മളുടെ ധർമ്മത്തെ നമുക്ക് പഠിക്കാം നമ്മളുടെ ധർമ്മത്തെ പഠിപ്പിക്കാനുള്ള കർമ്മമണ്ഡലത്തിൽ നമുക്ക് എത്താം മാതാ അമൃതാനന്ദമയ്യെയും സത്യസായി ബാബയെയും ശ്രീ ശ്രീ രവിശങ്കരനെയും ആൾ ദൈവങ്ങൾ എന്നു പറഞ്ഞ് അവഹേളിക്കുന്നവരുടെ അടുത്ത് അവർ ചെയ്യുന്ന നന്മകളും സനാതന ധർമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അക്ഷീണ പ്രയത്നവും പഠിച്ചു പഠിപ്പിച്ചു പ്രചരിപ്പിച്ച് നമുക്ക് അവരുടെ കർമ്മമണ്ഡലത്തിൽ സാധിക്കുമെങ്കിൽ നിൽക്കാം അവരെ ഈശ്വരനായിട്ടോ അവതാരമായിട്ടോ ദൈവമായിട്ടോ നിങ്ങൾ പൂജിക്കണമെന്നൊന്നും പറയുന്നില്ല ഗോപാലകൃഷ്ണൻ പക്ഷേ ഈ ലോകത്തിലെ അറുന്നൂറ്റി അൻപത്തഞ്ച് കോടി ജനതയെയും മുസ്ലിമുകളാക്കാൻ ഇസ്ലാം വംശജരും ക്രിസ്ത്യാനികളാക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ശ്രമിക്കുമ്പോൾ നമ്മളുടെ കർമ്മമണ്ഡലത്തിലെ ഞാൻ അടിവരയിട്ട് പറയുന്നു അമ്മ മാതാ അമൃതാനന്ദമയി ദേവി ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ ഇവർ ലോകത്തിന് നൽകുന്ന സംഭാവനകൾ അക്ഷരാർത്ഥത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരും ഇസ്ലാമിലെ മതമൗലികവാദികളും ചെയ്യുന്ന സംഭാവനകളുടെ ആകത്തുകയുടെ എത്രയോ ഇരട്ടിയാണ് അവർ ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും ഇറാഖിലും പാകിസ്ഥാനിലും അമേരിക്കയിലും ഭൂ ചൈനയിലും ഭൂകമ്പമുണ്ടായപ്പോഴും സുനാമി ആഞ്ഞടിച്ചപ്പോഴും അതുപോലെ വേദന കൊണ്ട് പുളയുമ്പോഴും വൃദ്ധരെയും അനാഥരെയും എയ്ഡ്സ് രോഗികളെയും എല്ലാം ശുശ്രൂഷിക്കുമ്പോഴും അവർ ചെയ്യുന്ന നന്മകൾ കാണാതെ കണ്ടു എന്ന് നടിക്കാതെ അറിയാമെങ്കിൽ പോലും ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള ആയുധവും നമുക്കുണ്ടാവണം സത്യസന്ധമായി പറയണം നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുണ്ടാവും ഉണ്ടാവും മാതാ അമൃതാനന്ദമയുടെ കൂട്ടത്തിലും സായിബാബയുടെ കൂട്ടത്തിലും രവിശങ്കറിൻ്റെ കൂട്ടത്തിലും നമ്മളുണ്ടാവും പറയണം റഷ്യൻ പ്രധാനമന്ത്രി പുടിനും പുടിൻ്റെ അനുജൻ്റെ ഭാര്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയും അവിടുത്തെ എല്ലാ പാർട്ടി നേതാക്കളും ഒരു നാല് മാസം മുമ്പ് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ അടുത്ത് വന്ന് രണ്ട് മാസം അവിടെ താമസിച്ച് രണ്ട് ദിവസം താമസിച്ച് ആർട്ട് ഓഫ് ലിവിങ് ചെയ്ത് ഗുരുജിയെ അങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞത് റഷ്യയിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കർഷകരും അതുപോലെ തന്നെ ജോലിക്കാരും സാധാരണക്കാരും പരസ്പരം ശത്രുതയിലാണ് സർവരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കുവിനെന്ന് പറഞ്ഞവ ആ നാട്ടിൽ ഇന്ന് ഛിദ്രവാസനം മുഴക്കുന്നത് ഇല്ലാതെയാക്കാൻ രവിശങ്കർജിയോട് അങ്ങോട്ട് വരണമെന്നാണ് പറഞ്ഞത് അത്ഭുതം തോന്നാറുണ്ട് സായിബാബയുടെ എൺപത്തിരണ്ടാം ജന്മവാർഷികത്തിന് ഒരു കോടി ജനങ്ങളാണ് വന്നത് അതുപോലെ മാതാ അമൃതാനന്ദമയ്യയുടെ അൻപതാം ജന്മവാർഷികത്തിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിൽ നിന്ന് യു എൻ ഒയുടെ നേതൃത്വത്തിലാണ് തീർത്ഥാടകരെ പോലെ ജനങ്ങളെത്തിയത് ഓർമ്മിക്കുക ഇവരെയെല്ലാം അവഹേളിക്കാനും പുച്ഛിക്കാനും എല്ലാം ഒരുമ്പെടുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ ഒരു C D Indian institute of scientific ഹെറിറ്റേജിൻ്റെ ഈ സ്റ്റാളിൽ വെച്ചിട്ടുണ്ട് യുക്തിവാദികളും പുരോഗമനവാദികളും ബുദ്ധിജീവികളും പിന്നെ ആൾദൈവങ്ങളും പതിനൊന്നര മണിക്കൂർ ഒരൊറ്റ ശ്വാസത്തിൽ ഒരൊറ്റ ഇരിപ്പിൽ ഒറ്റ ശ്വാസത്തിലല്ല ഒറ്റ ഇരിപ്പിൽ ചെയ്ത പ്രഭാഷണമാണ് അതിനകത്ത് ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത് ഏതായാലും നമ്മളുടെ ഈ ഭാരതീയ പൈതൃകത്തെ പ്രചരിപ്പിക്കുന്നവർ ആരായാലും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം അവരെ ഈശ്വരനായിട്ട് കാണുകയോ അല്ലെങ്കിൽ പൂജിക്കുകയോ നമസ്കരിക്കുകയോ അവരുടെ കാലിലേക്ക് ലക്ഷാർച്ചന നടത്തുകയോ ചെയ്യണമെന്നും ചെയ്യണ്ട എന്നും പറയാൻ ഗോപാലകൃഷ്ണൻ ആരുമല്ല പക്ഷേ ഗോപാലകൃഷ്ണൻ ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുള്ള കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടുക അതേപോലെ തന്നെ ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സനാതനധർമ്മം മരിക്കില്ല പക്ഷേ അതിൻ്റെ ആരാധകർ അത് പഠിച്ചില്ല എങ്കിൽ അതിനെ എതിർക്കുന്നവർ ഒരുമിച്ച് കൈകോർത്ത് നിന്നാൽ ഒരു പക്ഷേ സനാതനധർമ്മം തളർന്നു പോയി എന്ന് വരും ഓർമ്മിക്കുക ഒരു സൈഡിൽ വലിയൊരു മുസ്ലിം വിഭാഗം ഭാരതത്തെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കാനും ടെററിസത്തിൻ്റെ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നു ഇസ്ലാം ഭാരത ക്രിസ്ത്യാനികൾ ഭാരതത്തെ അസാധാരണമാം വിധം ക്രൈസ്തവവൽക്കരിക്കാൻ മറ്റ് രാജ്യങ്ങളുടെ നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് പണമൊഴുക്കിക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്നു ഈ നാടിൻ്റെ സംസ്കാരത്തെ അടിമുടി നശിപ്പിച്ച് ചവിട്ടി മെതിച്ചുകൊണ്ട് മതിപർ മതപരിവർത്തനം നടക്കുന്നു രാഷ്ട്രീയക്കാർ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനു വേണ്ടി പ്രവർത്തിക്കുകയും ഈ ധർമ്മത്തെ പഠിക്കാതെ അവഹേളിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികളും യുക്തിവാദികളും നിർഭാഗ്യവശാൽ ഈ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടവർ ശ്രീകൃഷ്ണൻ്റെ സന്ദേശം യഥാർത്ഥത്തിലുള്ളത് എന്താണ് കേൾക്കുന്നത് കേൾക്കേണ്ടത് അത് കേൾക്കാതെ അന്നദാനത്തിലും ഈ ആരാധനയിലും മാത്രം മുഴങ്ങുമ്പോൾ ഗോപാലകൃഷ്ണന് പറയാനുള്ളത് ഒന്ന് മാത്രം സ്വധർമ്മം അഭിജാപേക്ഷ നവികമ്പിതുമർഹതി സ്വധർമ്മത്തെക്കുറിച്ച് നോക്കിയാൽ അർജുന അധർമ്മത്തെ നശിപ്പിക്കാൻ ധർമ്മയുദ്ധം ചെയ്യേണ്ടത് നിൻ്റെ ആവശ്യമാണ് ആ ധർമ്മയുദ്ധം ചെയ്തതിൻ്റെ ലക്ഷണമാണ് കാശ്മീരിൽ നാൽപ്പത് ഹെക്ടാർ സ്ഥലം ഇന്നൊരു പക്ഷേ ഹിന്ദുവിന് തിരിച്ചു കിട്ടുമെന്ന അവസ്ഥയുണ്ടായത് അതുകൊണ്ടാണ് മാറാട് ഈ കൊലയാളികൾക്കകത്തേക്ക് പ്രവേശിക്കാൻ മറ്റുള്ളവരുടെ കരുണ വേണ്ടി വന്നത് അതുപോലെ ഹിന്ദു ശക്തനായാൽ സനാതന ധർമ്മത്തിൻ്റെ അടിത്തറ ശക്തമായാൽ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും നിങ്ങളും ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികളാണെന്ന് ഓർമ്മിപ്പിച്ചാൽ മാർക്സിസ്റ്റുകാരെയും രാഷ്ട്രീയക്കാരെയും ഈ ധർമ്മം ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഭാരതത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അറുപത്തൊന്നാം വാർഷികം ആഘോഷിച്ച് കഴിഞ്ഞ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനപരമായ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാം നന്മ ചെയ്യുന്നവരെ മാത്രം സപ്പോർട്ട് ചെയ്യുക അവരുടെ കൂട്ടത്തിൽ നിൽക്കുക സനാതനധർമ്മത്തെ ധർമ്മത്തെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നവരും സനാതനധർമ്മത്തിനെതിരെ ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നവരും ഞങ്ങളാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ ഹോൾസെയിൽ വ്യാപാരികളെന്ന് ധരിക്കുന്നവരും അതിനെ എതിർക്കുന്നവരും എല്ലാവരോടും പറയുക ആരെല്ലാം സനാതനധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അത് എം എ ബേബി ആണെങ്കിലും അത് സുധാകരനാണെങ്കിലും അവരിലെ നന്മകൾ എടുക്കാനും അവരിലെ തിന്മകൾ അടി നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് ഹിന്ദു ധർമ്മത്തിനെതിരെ ചെയ്യുന്നത് ലോകസമക്ഷം സമർപ്പിക്കാനുമുള്ള ഒരു മഹായജ്ഞത്തിൽ ശ്രീകൃഷ്ണൻ ജനിച്ചു വളർന്ന് നിലനിന്നത് നല്ല ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ ആ ഇന്ദ്രൻ്റെ അഹങ്കാരം തീർക്കാൻ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ ഒരു പർവ്വതം തന്നെ ഉയർത്തിയിട്ട് പശുക്കളെയും തൻ്റെ കൂട്ടത്തിലുള്ളവരെയും സംരക്ഷിക്കേണ്ടായി ഇന്ദ്രൻ്റെ അഹങ്കാരം അവസാനിപ്പിച്ചു അതേപോലെ തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു പശുക്കളുടെ ഇടയനായ ശ്രീകൃഷ്ണൻ ഇടയനായ ശ്രീകൃഷ്ണനാണ് ഇന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് അതായത് താഴ്ന്നവരിൽ താഴ്ന്നവനായ ശ്രീകൃഷ്ണൻ കറുത്തവനായ ശ്രീകൃഷ്ണൻ ബ്ലാക്കാണ് ശ്രീകൃഷ്ണൻ അതുകൊണ്ട് ആ കൃഷ്ണ എന്ന പേര് തന്നെ കറുത്തവനായ ശ്രീകൃഷ്ണൻ സാധുക്കളുടെ കൂട്ടത്തിൽ ജീവിച്ച ശ്രീകൃഷ്ണൻ കാട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച ശ്രീകൃഷ്ണൻ അതേ സമയത്ത് ഗംഭീരമായിട്ട് യുദ്ധത്തിന് നേതൃത്വം നൽകിയ ശ്രീകൃഷ്ണൻ അമ്മയെ പത്ത് വർഷം കാണാതിരുന്നപ്പോഴും ദുഃഖിക്കാത്ത ശ്രീകൃഷ്ണൻ ഒരിക്കലും കരയാത്ത ശ്രീകൃഷ്ണൻ എല്ലാ വിഭാഗം ജനങ്ങളെയും തൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന ശ്രീകൃഷ്ണൻ ഒരുവനെയും ചവിട്ടി പുറത്താക്കാത്ത ശ്രീകൃഷ്ണൻ എല്ലാവരെയും അടിച്ചകത്താക്കിയ ശ്രീകൃഷ്ണൻ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കാത്ത ശ്രീകൃഷ്ണൻ അറിയാനും അറിയിപ്പിക്കാനും മാത്രം ശ്രമിച്ച ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണൻ്റെ ചരിതമാണ് ഭാഗവതം അത് ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കണം ആ ഉജ്ജ്വലമായ ചരിതം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ലോക ജനത നമ്മുടെ പൈതൃകം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി സമസ്ത അറിവുകളും ഭാരത മണ്ണിൽ നിന്ന് ഉദയം ചെയ്തത് സ്വീകരിക്കാൻ ലോക ജനത കൈനീട്ടി നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് ഗോപാലകൃഷ്ണന് വാശിയില്ല പകയില്ല വിദ്വേഷമില്ല അഹങ്കാരം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പറയാനുള്ളത് എല്ലാവരുടെ അടുത്തും സദസ്സിൽ തന്നെ പറയാറുണ്ട് ആരെയും വ്യക്തിപരമായിട്ട് പറഞ്ഞതല്ല കാരണം സമൂഹത്തിൽ മാറ്റമുണ്ടാക്കേണ്ടവർ അത് ചെയ്യാതെ വെറും ഭക്തിയുടെയോ കാപട്യത്തിൻ്റെയോ പേരിൽ ഒളിഞ്ഞു മാറി നിൽക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കാൻ കഴിവുള്ളവൻ ചിലർക്കേ സാധിക്കുള്ളൂ ജീവനിൽ കൊതിയില്ലാത്ത ചിലർക്ക് ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമില്ലാത്തവർക്ക് ചെയ്തു തീർക്കാനുള്ളത് അവസാനത്തെ ശ്വാസത്തിന് മുമ്പ് ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നോട് നിങ്ങൾക്ക് ആർക്കും വിരോധമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു ഏറ്റുമാനൂർ ഭാഗവത സത്രം മുതൽക്ക് ഇന്നു വരെയുള്ള എല്ലാ ഭാഗവത സത്രത്തിലും ഗോപാലകൃഷ്ണന് പങ്കെടുക്കാൻ മഹാഭാഗ്യമുണ്ടായി മള്ളിയൂർ തിരുമേനിയുടെ ഭാഗവത ഹംസം മള്ളിയൂർ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഭാഗവത സപ്താഹത്തിന് ധാരാളം ക്രൈസ്തവരെ സഹായിക്കാനുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിടത്തോളം അവർ വെച്ച ഒരേ ഒരു കണ്ടീഷൻ ഗോപാലകൃഷ്ണനെ പ്രഭാഷണത്തിന് വിളിക്കരുത് എന്നായിരുന്നു അതുകൊണ്ട് അവിടെ മാത്രം പ്രഭാഷണത്തിന് പോകാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഒരു ഭാഗവത സത്രം ഒഴികെ ബാക്കി എല്ലാത്തിലും ഭാഗവതത്തിലും സത്രത്തിലും പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി അതൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു ഇനിയും ഇങ്ങനെ ഭാഗവത സത്രത്തിൽ പങ്കെടുക്കാൻ സാധിക്കും എന്ന വലിയ തോന്നലൊന്നുമില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം ഗോപാലകൃഷ്ണനെ വിളിക്കണ്ട എന്ന് ഒരു ദുഃഖവുമില്ല ഒരു പ്രതിഷേധവുമില്ല എങ്കിലും അറിയിക്കുന്നു ഗോപാലകൃഷ്ണൻ പറയാനുള്ളത് സനാതനധർമ്മത്തെക്കുറിച്ച് മാത്രമാണ് അത് നിങ്ങൾ കൃഷ്ണനെക്കുറിച്ച് പറയാൻ പറഞ്ഞാലും കൃഷ്ണൻ ധർമ്മം കുറിച്ചേ പറയുള്ളൂ രാമനെക്കുറിച്ച് പറയാൻ പറഞ്ഞാലും രാമൻ ധർമ്മം കുറിച്ചേ പറയുള്ളൂ നിങ്ങൾ യേശു കുറിച്ച് പറഞ്ഞാലും പറയാൻ പറഞ്ഞാലും യേശു ക്രിസ്തു ധർമ്മം സംരക്ഷിക്കാൻ എന്തു ചെയ്തു കുറിച്ചേ ഞാൻ പറയുള്ളൂ അത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞാലും അതേ ഞാൻ പറയുകയുള്ളൂ അവരുടെ ജീവചരിത്രത്തിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കില്ല അത് പറയാൻ ധാരാളം ആൾക്കാരുണ്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആവശ്യം ഉത്തിഷ്ടത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യ ദുർഗം പതസ്തത്കവയോ വദന്തി എഴുന്നേൽക്കൂ മക്കളെ ഈ ജഗത്തിലാണ് ജീവിക്കുന്നത് എന്ന ബോധത്തോടുകൂടി പ്രവർത്തിക്കൂ മക്കളെ ലക്ഷ്യമെത്തുന്നത് വരെ തളരാതെ കർമ്മനിരതരാവൂ മക്കളെ ഒരു ബാർബറുടെ കയ്യിലുള്ള കത്തി എത്രത്തോളം മൂർച്ചയുള്ളതാണോ ആ മൂർച്ചയുള്ള കത്തിയിലൂടെ നടക്കുന്ന അത്രയും ദുഷ്കരമാണ് ധർമ്മത്തിൻ്റെ പന്താവ് എന്ന് നമ്മുടെ പൂർവികർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്തിലൂടെ നടക്കുന്നത് എത്ര ദുഷ്കരമാണോ അത്രയും ദുഷ്കരമാണ് ഈ ധർമ്മത്തിൻ്റെ പന്താവ് എന്ന് നമ്മുടെ പൂർവികർ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഉപനിഷത്തുക്കളുടെ വരി നിങ്ങളെ ഓർമ്മിപ്പിക്കൽ മാത്രമാണ് എൻ്റെ ലക്ഷ്യം എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സ്റ്റാളിൽ ഭാരതീയ പൈതൃകം പഠിക്കാനുള്ള സർവ്വ സർവ്വവിധത്തിലുള്ള സി ഡികളും ഡി വി ഡികളും വി സി ഉണ്ട് കഴിഞ്ഞ ചിങ്ങമാസം ഒന്നാം തീയതി മുതൽക്ക് അടുത്ത കർക്കിടകം മുപ്പത്തിരണ്ടാം തീയതി വരെ വേദപ്രചരണ വർഷമായിട്ട് Indian institute of scientific heritage ആഘോഷിക്കുന്നു ആചരിക്കുന്നു ഓരോ വേദവും ഡി വി ഡി ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാണ് നാൽപ്പത് മണിക്കൂർ വീതമുള്ള ഡി വി ഡി അത് കോപ്പിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാം ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും ഒരു വേദമെങ്കിലും നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കാം ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും കേൾക്കുക ഭാരതീയ പൈതൃകം പഠിപ്പിക്കാനുള്ള സി ഡികളും വി സി ഡികളും ഡി വി ഡികൾക്കും ഒന്നും കോപ്പിറൈറ്റ് ഇല്ല എന്നുകൂടി ഞാൻ അറിയിക്കുന്നതോടൊപ്പം വിനയപുരസ്സരം തൊഴുതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഈ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് ഏതാണ്ട് പതിനാല് കിലോമീറ്റർ ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിയിൽ കേച്ചേരിക്ക് മുമ്പ് കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് ഈ മഴുവഞ്ചേരി എന്ന സ്ഥലത്ത് പരശുരാമൻ്റെ മഴു യൂസഫ് അലി കേച്ചേരിയുടെ ചേരി അത് രണ്ടും ചേർത്താൽ മഴുവഞ്ചേരി മഴുവഞ്ചേരി എന്ന സ്ഥലത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ നാഷണൽ ഹെറിറ്റേജ് ഉണ്ട് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും വരാവുന്ന ഒരു ക്ഷേത്രം ഒരു വിദ്യാലയം ഒരു ലൈബ്രറി ഒരു ഗസ്റ്റ് ഹൗസ് നല്ലൊരു ക്യാൻറ്റീൻ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളത് സന്ദർശിക്കണം ഈ ഏഴ് ദിവസത്തിൽ എന്നെങ്കിലും ഒരിക്കൽ എന്നെങ്കിലും ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ അവിടെ വരണം കുറച്ച് മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ നാടിൻ്റെ പരമമായ ചൈതന്യത്തെ ജനലക്ഷങ്ങളിലേക്ക് എത്തിക്കാനുള്ള മഹായജ്ഞത്തിൽ നിങ്ങളും കൂടെ ഉണ്ടാകണം എന്ന് നിറഞ്ഞ കൈയോടുകൂടി ആഗ്രഹിക്കുന്നു എൻ്റെ ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്നെ ഈ പ്രഭാഷണത്തിന് ക്ഷണിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു മണിക്കൂർ ചർച്ചയ്ക്ക് സാറ് വരണമെന്നാണ് ഞാൻ ചർച്ചയ്ക്ക് പോകാറില്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാനും സ്വീകരിക്കാനും പോവാറില്ല പേരിനും പ്രസിദ്ധിക്കും വേണ്ടിയിട്ട് ബൊക്കെയോ പൊന്നാടയോ അവാർഡുകളോ ഒന്നും സ്വീകരിക്കലൊക്കെ നിർത്തി കാരണം എനിക്ക് തോന്നി എൻ്റെ അമ്മയെ ചികിത്സിക്കുമ്പോൾ തരുന്ന പത്മശ്രീ പത്മശ്രീ അല്ലല്ലോ അമ്മയെ ചികിത്സിക്കുന്നവന് പത്മശ്രീയുടെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഭാരതമാതാവിനെ ഞാൻ നന്മ നിറഞ്ഞ സന്ദേശം അവരുടെ മകൾക്ക് മക്കൾക്ക് കൊടുക്കുമ്പോൾ അതിന് ഇതൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴെല്ലാം ധർമ്മത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഭാഗ്യമുണ്ടാവാറുണ്ട് നാക്ക് തളരാറില്ല മനസ്സ് പതറാറില്ല ശരീരത്തിന് ഭയം തോന്നാറില്ല എൻ്റെ മനസ്സിന് സാധാരണമായ ഉത്തേജനം ഉണ്ടാവാറുണ്ട് അങ്ങനെ ഞാൻ ചർച്ചയ്ക്കില്ലെന്നും വരികയാണെങ്കിൽ പ്രഭാഷണത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും കുറേ പ്രാവശ്യം ഭാഗവത സത്രത്തിൽ പ്രഭാഷണം കൊണ്ട് ഇനി കഴിയുന്നതും ഒഴിവാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു പിന്നെ എന്നെ വിളിച്ചറിയിച്ചു അല്ല വന്നേ തീരൂ എന്ന് അതുകൊണ്ടാണ് ഞാൻ വന്നത് സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് ബഹുമാനമുണ്ട് കടപ്പാടുണ്ട് കരുണയുണ്ട് ദയയുണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള സംതൃപ്തിയോടുകൂടി ഭാഗവത സത്രത്തിൻ്റെ ഭാരവാഹികളോടും സംഘടനാ പ്രവർത്തകരോടും എല്ലാം ത്യജിച്ച് ഈ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരോടും ഈ പ്രഭാഷണം ഒന്നാം ദിവസം തന്നെ കേൾക്കാൻ ഇവിടെ എത്തിയവരോടും ഗോപാലകൃഷ്ണൻ ജഗതീശ്വരൻ്റെ പേരിൽ എനിക്ക് ജന്മം നൽകിയ സത്യഭാമയുടെയും നാരായണൻ എമ്പ്രാന്തിരിയുടെയും പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് ഭാരതമാതാവിൻ്റെ കാല പാദങ്ങളിൽ ശിരസ് സ്പർശിച്ചുകൊണ്ട് ഈ വടക്കുന്നാഥൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലുള്ള എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം